أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماءً وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون സ്നേഹമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട വിശാലമായ രൂപത്തിൽ മനുഷ്യൻ മനസ്സിലാക്കുകയും പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടുന്ന ഒരു വിഷയത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് മുസ്ലിമീങ്ങൾ അവരുടെ ജീവനേക്കാളുപരി കാത്തുസൂക്ഷിക്കേണ്ടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിനെ സംബന്ധിച്ചാണ് ഏതാനും ക്ലാസുകളിലൂടെ ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുവാൻ അവന്റെ വിശ്വാസം സുദൃഢമായി തീരണം ചാഞ്ചല്യമില്ലാത്ത വിശ്വാസത്തിന്റെ ഉടമയായിരിക്കണം അവൻ എന്ന് നമ്മൾ ധാരാളമായി വിശദീകരിക്കാറുള്ളതാണ് അതില്ലെങ്കിൽ ആ വിശ്വാസം അടിത്തറയായിട്ടില്ലെങ്കിൽ മനുഷ്യന്റെ സകല കർമ്മങ്ങളും നഷ്ടമായി തീരും എന്നാണ് ഇസ്ലാമിന്റെ നിയമം എത്ര വലിയ പ്രവർത്തനങ്ങൾ ജനമനസ്സുകളിൽ സ്ഥാനം നേടാവുന്ന രൂപത്തിലുള്ള വലിയ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാലും ശരി യഥാർത്ഥമായ ഈമാനും അതിന്റെ ഘടകങ്ങളും അടിത്തറയായിട്ടില്ലാത്ത മുഴുവൻ പ്രവർത്തനങ്ങളും ബാത്തിലാണ് വ്യർത്ഥമാണ് എന്നത് ഇസ്ലാമിന്റെ ഖണ്ഡിതമായ കാഴ്ചപ്പാടാണ് അതുകൊണ്ടാണ് ഒരു മനുഷ്യന് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ വളരെ പ്രാധാന്യപൂർവം ലാ ഇലാഹ ഇല്ലാഹു വിശദീകരിക്കേണ്ടി വരുന്നത് ഒരു പ്രാവശ്യമല്ല പല ഘട്ടങ്ങളിലായി ആവർത്തിച്ചാവർത്തിച്ച് ഇക്കാര്യം ബോധ്യപ്പെടുത്തുന്ന ശൈലിയാണ് അള്ളാഹു സുഹാനുഭൂവത്തായ അവന്റെ ഗ്രന്ഥമായ ഖുർആാനിൽ സ്വീകരിച്ചിരിക്കുന്നത് നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിൽ ഒന്നാം അധ്യായത്തിലും രണ്ടാം അധ്യായത്തിലും മാത്രമല്ല ഏതാണ്ട് എല്ലാ സൂറത്തുകളിലും എന്ന് വേണമെങ്കിൽ പറയാം ലാ ഇലാഹ ഇല്ലാഹുവിന്റെ ഒരു നിലക്കുള്ള വിശദീകരണമല്ലെങ്കിൽ മറ്റൊരു നിലക്കുള്ള വിശദീകരണം ഉൾക്കൊള്ളാത്ത അധ്യായങ്ങളില്ല നിരന്തരമായ ഉത്ബോധനം മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു പ്രവാചക തിരുവേനി സല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രബോധന കാലഘട്ടം രണ്ട് നിലക്കാണ് ചരിത്രകാരന്മാർ വിഭജിച്ചിട്ടുള്ളത് ഒന്ന് ഹിജറക്ക് മുമ്പുള്ള കാലഘട്ടവും മറ്റൊന്ന് ഹിജറക്ക് ശേഷമുള്ള മദീന ജീവിതവും ഇതിൽ മക്കയിൽ ജീവിച്ച പതിമൂന്ന് വർഷക്കാലവും മനുഷ്യ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള അന്ധവിശ്വാസങ്ങളെയും ദുഷ്പ്രവണതകളെയും നീക്കം ചെയ്യുവാനുള്ള ഭഗീരഥ ശ്രമമായിരുന്നു മഹാനായ പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസ്ല്ലം നിർവഹിച്ചത് നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും തുടങ്ങിയ കർമാനുഷ്ഠാനങ്ങളും ആചാരമര്യാദകളും സ്വഭാവ പെരുമാറ്റ രീതികളുമെല്ലാം വിശദമാക്കപ്പെട്ടതും വിവരിക്കപ്പെട്ടതും മദീന ജീവിതത്തിൽ വെച്ചായിരുന്നു എന്ന് നമുക്കറിയാം ഇത് സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ ശരിയാവണമെങ്കിൽ ഒരു മനുഷ്യൻ സക്കാത്ത് കൊടുത്താൽ അത് റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായി തീരണമെങ്കിൽ ഒരാൾ പരിശുദ്ധ കഴവാലയത്തിൽ പോയി ഹജ്ജും നമ്രയും നിർവഹിച്ചാൽ അത് സാധുവാകണമെങ്കിൽ ഒരാൾ റമദാനിലും അല്ലാത്ത കാലത്തും വ്രതമനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അതിനടിത്തറയായി ലാ ഇലാഹ ഇല്ലാഹു വേണം എന്നതാണ് അതുകൊണ്ടാണ് മക്ക കാലഘട്ടത്തിൽ ആ അടിത്തറ ഭദ്രമാക്കാനുള്ള ശ്രമങ്ങൾ നബി അലൈഹി വസ്ല്ലം നിർവഹിച്ചത് പ്രവാചകൻ പറയുകയുണ്ടായി ഞാനും എന്റെ മുമ്പുള്ള എല്ലാവരും പറഞ്ഞ വാക്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലാഹു ആകുന്നു ഈ ലാ ഇലാഹ ഇല്ലാഹുവിനെ വ്യക്തമായി മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ മുസ്ലിമിന്റെ സകല പ്രവർത്തനങ്ങളും ബാത്തിലായി പോകും എത്ര വലിയ നല്ല മനുഷ്യനായിരുന്നിട്ടും പേരുള്ള വ്യക്തിയായിരുന്നിട്ടും കാര്യമില്ല എത്ര നല്ല മനുഷ്യന്മാരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന വ്യക്തിയായാലും പ്രയോജനമില്ല കർമ്മങ്ങൾ സ്വീകരിക്കാൻ അടിത്തറയായി ലായിലാഹില്ലാഹു ശരിയാകണം അതുകൊണ്ടാണ് ഈ ലോകം കണ്ട നല്ലവരിൽ നല്ലവനായ മനുഷ്യൻ അൽ അമീൻ എന്ന് ജനങ്ങൾ പുകഴ്ത്തിപ്പറഞ്ഞിരുന്ന സ്വഭാവത്തിന്റെ ഉടമ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ മനസ്സില്ലാതെ കാരുണ്യത്തോടുകൂടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു ഓലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين താങ്കളോടും താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരോടും നാം വഹിയായി അറിയിച്ചിട്ടുണ്ട് ലഇന്നശിറക്ത നീ ചിർക്ക് ചെയ്തു പോയാൽ അമലുക്ക നിന്റെ മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകും പൊളിഞ്ഞു പോകുമെന്നല്ല പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും ലയഹത്തന്ന സംശയിക്കണ്ട വലത്തൂനന്ന മിനൽ ഖാസിരീൻ ഏറ്റവും അധികം നഷ്ടപ്പെട്ട ആളുടെ കൂട്ടത്തിലായിരിക്കും നീ പെടുക അപ്പൊ ഒരു മനുഷ്യൻ എല്ലാവരോടും നല്ല നിലക്കാണ് വർത്തിക്കുന്നത് ആരെ കണ്ടാലും പുഞ്ചിരി പൊഴിക്കുന്ന മുഖം അയാളുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ആർക്കും ഒരു എതിർപ്പുമില്ല നല്ലവനായ മനുഷ്യൻ ആർക്കും വന്നാട്ടിൽ അയാളെപ്പറ്റി ഒരു പരാതിയുമില്ല അങ്ങനത്തെ മനുഷ്യനായതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ പ്രയോജനമുണ്ടോ അടിത്തറ നന്നല്ലെങ്കിൽ പ്രയോജനമില്ല എന്നല്ലേ ഏറ്റവും നല്ല മനുഷ്യനോട് അള്ളാഹുവിന്റെ ഈ പ്രഖ്യാപനം അറിയിക്കുന്നത് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായ മുഹമ്മദ് നബിയോടാണ് പറയുന്നത് താങ്കളോട് മാത്രമല്ല താങ്കളുടെ മുൻഗാമികളായി മനുഷ്യരെ നേർവഴിയിലേക്ക് നയിക്കാൻ ഞാൻ നിയോഗിച്ചയച്ച മുഴുവൻ മനുഷ്യരോടും ഞാൻ വഹിയായി അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുവെന്ന സിർക്ക് ചെയ്താൽ മുഴുവൻ നമലും ബാത്തിലാണ് അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ അവൻ കാര്യമായി പഠിക്കേണ്ടതും നന്നാക്കേണ്ടതും അവന്റെ വിശ്വാസമാണ് അടിത്തറയുടെ സ്ഥാനമാണ് അതിനുള്ളത് ഒരു ബിൽഡിംഗ് എടുക്കുമ്പോൾ അതിന്റെ അടിത്തറക്കാണ് വീര്യം അത് നന്നായാൽ അതിന്മേൽ കെട്ടിപ്പടുക്കുന്ന മറ്റുള്ള പ്രവർത്തനങ്ങൾ ബലവത്തായിരിക്കും ഇവിടെയും വിശ്വാസത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് മഹാന്മാരായ മുഴുവൻ പ്രവാചകന്മാരും മനുഷ്യരെ ആദ്യമായി ക്ഷണിച്ചത് ലാ ഇലാഹ പരിശുദ്ധ ഖുർആാനത് ഓർമ്മപ്പെടുത്തി താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ പ്രവാചകനെയും നാം അയച്ചിട്ടില്ല അദ്ദേഹത്തിന് നാം വഷി കൊടുത്തിട്ടല്ലാതെ എന്തറിയിച്ചിട്ടല്ലാതെ അന്നഹൂല ഇലാഹ ഇല്ല അന ഞാനല്ലാതെ ഒരു ഇലാഹില്ല ഫഴുതൂൻ അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുവീൻ എല്ലാ പ്രവാചകന്മാരും മനുഷ്യരെ ക്ഷണിച്ചത് ആദ്യമായി അതിലേക്കാണ് ഓരോ നാട്ടിലും ഉണ്ടാകുന്ന ജീർണതകൾക്കെതിരെ ശബ്ദിക്കാൻ വേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെടുന്ന മുഴുവൻ പ്രവാചകന്മാരും അതാത് കാലങ്ങളിൽ പ്രസിദ്ധിയാർജിച്ചിട്ടുള്ള പ്രചാരത്തിലുള്ള മൂല്യച്യുതിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ അതിനെ വിമർശിക്കുന്നതിന്റെ മുമ്പ് ആദ്യമായി അവരെല്ലാം ജനങ്ങളോട് പ്രഥമസ്ഥാനം നൽകിക്കൊണ്ട് പ്രബോധനം നടത്തിയത് ലായിലാഹ എന്ന വിഷയമായിരുന്നു ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല പരിശുദ്ധ ഖുർആാനിന്റെ പരിഭാഷകളിലൂടെ നിങ്ങൾ കണ്ടോടിച്ചു നോക്കണം പരിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുള്ള ഇരുപത്തിയഞ്ചോളം പ്രവാചകന്മാർ തൗഹീദിലേക്കുള്ള ക്ഷണത്തിനായി അള്ളാഹു നിയോഗിച്ച അവരുറുസിലായി അറിയപ്പെടുന്ന നൂഹ് നബി അലഹി സ്വലാത്തു വസ്സലാം മുതൽ ഇരുപത്തിയഞ്ചോളം വരുന്ന പ്രവാചകന്മാർ അദ്ദേഹം അടക്കമുള്ള ഇരുപത്തഞ്ചോളം പ്രവാചകന്മാർ എല്ലാവരും അതാത് കാലത്ത് ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് അനിഅബുദുല്ലാഹ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും മാലക്കും അവനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹില്ല ഇത് പറയാത്ത ഒരൊറ്റ പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിക്കാൻ വേണ്ടി മുഹാദർ അലി അള്ളാഹു തലാഹുവിനെ പ്രവാചകനൊരിക്കൽ യമനിലേക്ക് അയക്കുകയുണ്ടായി നബി സല്ലാഹു അലൈഹി വസ്ല്ലം മുഹാദർ അള്ളാഹു തലാഹുവിനെ യമനിലേക്ക് അവിടെയുള്ള ക്രിസ്ത്യാനികളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നിയോഗിച്ചേക്കുകയാണ് അദ്ദേഹം നബി അലൈഹി വസ്ല്ലം അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുകയാണ് താങ്കൾ ചെല്ലുന്നത് മിൻ കിതാബി വേദക്കാരായ ഒരു വിഭാഗം ആളുകളുടെ അടുത്തേക്കാണ് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ നിങ്ങൾ പോകുന്നത് അതുകൊണ്ട് ആദ്യമായി താങ്കൾ അവരെ ക്ഷണിക്കേണ്ടത് സൗഷീദിലേക്കാണ് അള്ളാഹു ഏകനാണ് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന കലിമത്ത് തൗഹീദിന്റെ ആ പ്രഖ്യാപനത്തിലേക്ക് ആ ആശയത്തിലേക്കാണ് ആദ്യമായി താങ്കൾ ആളുകളെ ക്ഷണിക്കേണ്ടത് അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതാലിക്ക അതവർക്ക് താങ്കൾ ശരിക്ക് പഠിപ്പിച്ചു കൊടുത്ത് അതവർക്ക് മനസ്സിലായാൽ പിന്നീട് നിങ്ങൾ അവർക്ക് അറിയിക്കണം അലൈഹിം ഹംസ സലവാത്തിൻ ഫീ യൗമിഹിം വലൈലത്തിഹിം അള്ളാഹു അവർക്ക് ഒരു ദിവസത്തിൽ രാത്രിയിലും പകലിലുമായി അഞ്ചു നേരത്തെ നിർബന്ധ നമസ്കാരങ്ങൾ നിയമമാക്കിയിരിക്കുന്നു എന്ന് പറയുക ആദ്യം ചെന്നുകൊണ്ട് മനുഷ്യരെ നിസ്കരിക്കണം എന്ന് പറയൂ എന്നല്ല നിസ്കരിക്കാൻ വരി എന്നല്ല ആദ്യമായി ആ പ്രദേശത്തുള്ള ജനങ്ങളോട് പോയിട്ട് പറയാൻ പറഞ്ഞത് ലായിലാഹയില്ല മനസ്സിലാക്കാൻ കാരണം അത് മനസ്സിലാക്കിയിട്ട് നിസ്കരിച്ചാലേ നിസ്കാരം ശരിയാകൂ അല്ലാതെ വെറും പണി എടുക്കണ്ടല്ലോ അതുകൊണ്ട് ആദ്യം അത് പഠിപ്പിക്കാൻ വേണ്ടി നബിസല്ലാഹു അലൈ വസ്ല്ലം നിർദ്ദേശിക്കുകയാണ് പ്രവാചകന്മാരുടെ മുഴുവൻ പ്രബോധനത്തിന്റെ മുൻഗണനാക്രമം അതായിരുന്നു ഏത് വിഷയമാണ് പ്രാധാന്യപൂർവം ആദ്യം ആളുകളോട് പറയേണ്ടത് എന്ന വിഷയത്തിൽ ഒരൊറ്റ പ്രവാചകനും ഇന്നേ വരെ സംശയാലുവായി നിന്നിട്ടില്ല കാരണം അള്ളാഹുവിന്റെ ആ കൽപ്പന തന്നെ ഈ പ്രബോധനത്തിനാണ് ഈ വിഷയത്തിനാണ് മുൻഗണന ഇത് തകർന്നാൽ എല്ലാം തകരും ഇത് തകർന്നു പോയാൽ മനുഷ്യന്റെ എല്ലാ അമലുകൾക്കും നാളെ പരലോകത്ത് യാതൊരു മൂല്യവുമില്ലാതെ വെറും ധൂളിയായി പറക്കപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഖുർആൻ ഒരിടത്ത് പറഞ്ഞു ശക്തമായ കൊടുങ്കാറ്റടിച്ച് വീശുമ്പോൾ ഭൂമിയുടെ ഒരു ഭാഗത്ത് അല്പം വെണ്ണീർ കൂമ്പാരമുണ്ടെങ്കിൽ അതുകൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ ആ വെണ്ണീർ അവിടെ കാണുമോ ഇല്ല ഇതുപോലെയാണ് മസലുല്ലദീന കസറുവാണാലുഹും സത്യനിഷേധികളായ ആളുകളുടെ പ്രവർത്തനങ്ങൾ പരലോകത്തെത്തി നോക്കിയാൽ ഇതായിരിക്കും അവസ്ഥ അതേപോലെ സൂറത്തുന്നൂറിൽ അള്ളാഹു വിശദീകരിച്ചു حتى إذا جاءه لم ദാഹിച്ചു വലയുന്ന മനുഷ്യരിങ്ങനെ വിചാരിക്കും അങ്ങ് ദൂരെ മരുഭൂമിയിൽ ഇങ്ങനെ ഓളം വെട്ടുന്നുണ്ട് എന്നവൻ തോന്നും മരുഭൂമിയിലെ കാനൽ ജലം പോലെ തോറും അത് ദൂരെയാവുകയാണ് വെള്ളമില്ല ഇവന് തോന്നുകയാണ് വെള്ളമുണ്ടെന്ന് ദാഹിക്കുന്നവൻ അത് വെള്ളമാണെന്ന് പക്ഷേ അടുത്തു നോക്കിയാൽ ഒരു പ്രയോജനവുമില്ല ഇതേപോലെയാണ് ലായിലാഹയില്ലാഹു ശരിപ്പെടുത്താതെ കർമ്മങ്ങൾ ചെയ്ത് പരലോകത്തെത്തി നോക്കിയാൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാകാൻ വഴിയില്ല എന്നുള്ള വിശദീകരിച്ചു പക്ഷേ കൂട്ടത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇത്ര പ്രാധാന്യപൂർവ്വം പറയേണ്ടുന്ന ഈ വിഷയം അതെന്തിനു വേണ്ടി നമ്മൾ പ്രാധാന്യത്തോടുകൂടെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ ഖുർആാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ നമ്മൾ മരിച്ചുപോയാൽ ഒരാൾ മരിച്ചുപോയാൽ ആ മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടി മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ പോലും മരിച്ച വ്യക്തി ചുർക്ക് ചെയ്യാത്തവനായിരിക്കണം എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ് ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് വരെ ഞാൻ അർഹനല്ലാതായി മാറുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പരാജയം ഇനി മറ്റെന്താണുള്ളത് അതിനേക്കാൾ വലിയ നഷ്ടം എനിക്കിനി മറ്റെന്താണ് ഞാൻ മരിച്ചുപോയാൽ എനിക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ച് റപ്പത് സ്വീകരിച്ചെങ്കിൽ അത് കിട്ടും എന്നൊരാശയെങ്കിലും നമുക്ക് വെക്കാനുണ്ടല്ലോ പക്ഷേ ഒരു മുഷിരിക്കായ മനുഷ്യന് വേണ്ടി ആ ഒരു പ്രതീക്ഷക്ക് പോലും വകയില്ല അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരെ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത് നാൽപ്പത്തിരണ്ട് കൊല്ലം തുടർച്ചയായി മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമിനെ നോക്കി വളർത്തിയുണ്ടാക്കിയ അബൂതാലിബ് അബൂതാലിബ് സർവ്വ സേവനങ്ങളും മുഹമ്മദ് നബിക്ക് വേണ്ടി ചെയ്തിരുന്നു അദ്ദേഹം മരിച്ചു ലായിലാഹ ഇല്ലെന്ന് പറയാൻ കൂട്ടാക്കാതെയാണ് മരിച്ചത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലം കണ്ണുനീരോടുകൂടി ആ മയ്യത്തിനരികിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പ്രവാചകൻ പ്രസ്താവിച്ചു ഞാൻ താങ്കൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കും എന്നോട് പ്രാർത്ഥിക്കരുതേ എന്ന് അള്ളാഹു വിരോധിക്കാത്ത കാലത്തോളം ഞാൻ താങ്കൾക്ക് വേണ്ടി പാപമോചനത്തിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് നബ്സല്ലാഹു അലൈഹി വല്ലം കണ്ണുനീരോടുകൂടെ ആ സദസ്സിൽ നിന്ന് ഇറങ്ങിയത് ഉടനെ വരുന്നു ആയത്ത് പ്രാർത്ഥിക്കാൻ പാടില്ല മാ കാനലിൻ നബി വല്ലദീന ലിൽ വലൗ കാനൂ ഉലീ من بعد ما تبين لهم أنهم أصحاب الجحيم ما كان للنبي ഒരു നബിക്ക് പോലും പാടില്ല വല്ലതീന അമനു ആ നബി പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിന്റെ ആദർശം കൊണ്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും പാടില്ല നബിക്കും നബിയുടെ അനുയായികൾക്കും എന്ന് പറഞ്ഞാൽ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഹറാമാണ് എന്താ ഹറാമ എന്ന് പറയുന്നത് അയ്യസ്തഗ്ഫിറൂ. അവർ പടച്ചവനെ ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് ഇസ്തിഫാറിന് ചോദിക്കാൻ പോലും പാടില്ല ലിൽ മുഷിരിക്കീന ചിർക്ക് ചെയ്ത മുഷിരിക്കീങ്ങൾക്ക് വേണ്ടി മുഷിരിക്കുകളായിക്കൊണ്ട് മരിച്ചുപോയ ആളുകൾക്ക് പടച്ചവനെ അദ്ദേഹത്തിന്റെ പാപം നീ പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ വരെ പാടില്ല വലൗക്കാനൂരി കുർബ ഈ പ്രാർത്ഥിക്കുന്നവന്റെ വളരെ അടുത്ത ബന്ധുവാണ് മരിച്ചുപോയിട്ടുള്ളതെങ്കിലും പാടില്ല പരിശുദ്ധ ഖുർആാനിന്റെ ഈ പ്രഖ്യാപനം നബി സല്ലാഹു അലൈഹി വസ്ല്ലമിന് സ്വന്തം അബൂത്താലും മരിച്ച അവസരത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത് ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് വരെ ഞാൻ യോഗ്യനല്ലാതായി മാറുക മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ എന്റെ പ്രാർത്ഥനയ്ക്കൊരു വിലയുമില്ലാതായി മാറുക അതിനും ഇതാണ് കാരണം നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കട്ടെ അതിന് ഈ പ്രാർത്ഥിക്കുന്നവനും ഈ ഒരു വിഷയത്തിൽ അവൻ യോഗ്യനല്ലെങ്കിൽ അവന്റെ പ്രാർത്ഥനക്കും അള്ളാഹുവിന്റെ അടുക്കൽ വിലയില്ല നിബിസല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് പറഞ്ഞിരുന്നു ഒരു വിഷയത്തിൽ മാമിൻ റജുലിൻ ഫയഖൂമു അലാ അർബഊന റജുലൻ ലാ ബില്ലാഹി ഇല്ലാ ഫീഹി ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു എന്നിട്ട് അദ്ദേഹത്തിന്റെ ജനാസയിൽ നമസ്കാരത്തിന് വേണ്ടി നാൽപ്പതോളം ആളുകൾ പങ്കെടുക്കുന്നു എങ്ങനത്തെ നാൽപ്പതാളായിരിക്കണം നിസ്കരിക്കേണ്ടത് മുസ്ലിമീങ്ങളായ പോരാ ലായുശിരിക്കൂനമില്ല അള്ളാഹുവിൽ ഒന്നിനെയും പങ്കുചേർത്തിട്ടില്ലാത്ത യഥാർത്ഥ ദൗഷീദ് ഉൾക്കൊണ്ടിട്ടുള്ള നാൽപ്പതാൾ പ്രാർത്ഥിച്ചാൽ മാത്രം ആ മയ്യത്തിന്റെ വിഷയത്തിൽ ഇവർ അള്ളാഹുവിനോട് നടത്തുന്ന അപേക്ഷ അള്ളാഹു സ്വീകരിക്കും അപ്പൊ ഞാനൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന എന്നിൽ നിന്ന് സ്വീകരിക്കണമെങ്കിലും ഇനി ഞാൻ മരണപ്പെട്ടു പോയാൽ മറ്റൊരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഉപകാരം എനിക്ക് കിട്ടണമെങ്കിലും എന്റെ ലായിലാഹയില്ലെന്ന ശരിയാകണം ഇല്ലെങ്കിൽ ആരെനിക്ക് വേണ്ടി കരഞ്ഞു തകർന്നിട്ടും പതിനായിരങ്ങൾ പ്രാർത്ഥിച്ചിട്ടും പ്രയോജനമില്ല അത് ഇസ്ലാമിന്റെ നിയമമാണ് അതേപോലെ തന്നെ ഇനി പരലോകത്തെത്തിയാൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ചപ്പാഴത്ത് കിട്ടണം മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം നടത്തുന്ന ശുപാർശ എനിക്കും കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ അങ്ങനെ ശഫാഴത്ത് കിട്ടാൻ ആ ശുപാർശയിൽ ഉൾപ്പെടാൻ വേണ്ടി നബി സല്ലാഹു അലൈഹി വസ്ല്ലം തന്നെ ഒരു ഉപാധി നിശ്ചയിച്ചു പ്രവാചകൻ പറയുന്നു എന്റെ മുമ്പുള്ള എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു ഓരോ പ്രാർത്ഥനകൾക്ക് അവസരം നൽകിയിരുന്നു ഉത്തരം തീർച്ചയായും കൊടുക്കാമെന്നേറ്റ പ്രാർത്ഥനകൾ എനിക്ക് കിട്ടിയ അവസരം ഞാനത് പരലോകത്തേക്ക് വേണ്ടി നീട്ടിവെച്ചിരിക്കുകയാണ് ആ ചപ്പാഴത്തുണ്ടല്ലോ അതവിടെ ആർക്കേ കിട്ടൂ മൻമാത്ത മരിച്ചുപോയവൻ ഏത് നിലക്കിൽ ലായുഷിരിക്കുമില്ലാഹി അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ മരിച്ചുപോയവന് മാത്രമേ യഥാർത്ഥ തൗഷീദ് ഉൾക്കൊണ്ട മനുഷ്യന് മാത്രമേ പരലോകത്ത് എന്റെ ശുപാർശയിലും ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ അവ മനുഷ്യന്റെ ഈ ലോക ജീവിതവും പരലോക ജീവിതവും മുഴുവൻ വിജയത്തിനും നിദാനം ലായിലാഹ ഇല്ലാഹുവാകുന്നു ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് പക്ഷേ ഇത്ര പ്രാധാന്യപൂർവം ഇസ്ലാം പഠിപ്പിച്ചിരുന്നിട്ടുള്ള കാതലായ ഈ വശം പ്രബോധനം നടത്തുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ വിരളമാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഈ സത്യം പറയുന്ന മേഖലയിൽ വരുമ്പോൾ പിന്നോട്ടാണ് എന്താണ് കാരണം ലോക ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എക്കാലത്തും പ്രവാചകന്മാര് മറ്റു വിഷയങ്ങളൊക്കെ പറയുമ്പോൾ കേട്ടിരുന്ന ജനത ലായിലാഹ ഇല്ലെന്ന വിശദീകരിക്കുമ്പോൾ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് നബിസല്ലാഹു അലൈഹി വസല്ലറിന്റെ തന്റെ ചരിത്രം അതാണ് അൽ അമീൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു പ്രവാചകനെ എന്ന് നമുക്കറിയാം മക്കയിലുണ്ടായിരുന്ന ആ മുഷിരിക്കീങ്ങൾക്കിടയിൽ കാസുറുകൾക്കിടയിൽ തന്റെ ഇടത്തോടുകൂടി നല്ല സ്വഭാവത്തോടുകൂടി വളർന്നു വന്നിരുന്ന മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനായിരുന്നു അവരുടെ കണ്ണിലുണ്ടി തർക്കമുണ്ടായാൽ വരെ അവരിൽ നേതാക്കന്മാരും പ്രായം ചെന്ന വൃദ്ധന്മാരും ഉണ്ടായിട്ടും മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമിനെയാണ് അവർ തർക്കം തീർക്കാനുള്ള മധ്യസ്ഥനായി കണ്ടിരുന്നത് അങ്ങനെയൊക്കെ അൽ അമീൻ എന്ന് പുകഴ്ത്തി പറഞ്ഞിരുന്ന ആ പ്രവാചകൻ ഒരിക്കൽ സഫാകുന്നിന്റെ മുകളിൽ കയറിക്കൊണ്ട് ജനങ്ങളെ എല്ലാവരും വരൂ മുഴുവൻ മനുഷ്യരെയും അദ്ദേഹം ക്ഷണിച്ചു എല്ലാ ആളുകളെയും അദ്ദേഹം ക്ഷണിച്ചു തന്റെ അടുത്തേക്ക് കേട്ടവർ കേട്ടവർ ഓടിക്കൂടി മുഹമ്മദാണല്ലോ വിളിക്കുന്നത് അവൻ വിളിക്കുന്നത് എന്തായാലും വെറുതെയാവില്ല എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യമില്ലാതെ വിളിക്കില്ല എല്ലാവരും ആ കുന്നിന്റെ മുകളിലേക്ക് ഓടിക്കയറി പോകാൻ കഴിവില്ലാത്തവർ പ്രതിനിധിയെയെങ്കിലും വിട്ടുകൊണ്ട് ആ വിളിക്കുത്തരം നൽകി കാരണം അവർ അത്രയധികം സ്നേഹിക്കുന്ന നല്ലൊരു മനുഷ്യനാണ് വിളിക്കുന്നത് വരൂ ജനങ്ങളെ വിഷയം പറഞ്ഞിട്ടില്ലായിരുന്നു എല്ലാവരും ഓടിക്കൂടി പ്രവാചകന്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുമ്പോൾ ആ നിശബ്ദമായ അന്തരീക്ഷത്തിൽ നബി സല്ലാഹു അലൈഹി വസ്ലം ചോദിച്ചു ജനങ്ങളെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ ഓ തീർച്ചയായും അംഗീകരിക്കും താങ്കൾ ഞങ്ങളോട് നല്ലതേ പറയൂ താങ്കൾ ഞങ്ങളുടെ ഗുണകാംക്ഷിയാണ് ഇപ്പോൾ നിങ്ങളെ ഈ പർവ്വതത്തിന്റെ പിൻഭാഗത്ത് നിന്ന് ഒരു രൂക്ഷമായ ആക്രമണത്തിന് വേണ്ടി മുതിർന്നുകൊണ്ടൊരു സൈന്യം വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ പിന്നെ വിശ്വസിക്കാതെ നീ മാന്യനാണ് മാന്യന്റെ പുത്രനാണ് മാന്യന്റെ പുത്രന്റെ പുത്രനാണ് ഞങ്ങൾക്കതിൽ ഒരു സംശയവുമില്ല പറഞ്ഞോളൂ എങ്കിൽ ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം പറയട്ടെ ഈ ജീവിതത്തിന്റെ ശേഷം മറ്റൊരു ജീവിതമുണ്ട് അവിടെയുള്ള വിജയത്തിന്റെ നിദാനം നിങ്ങൾ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ അന്ധവിശ്വാസങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് മുഴുവൻ ആരാധനകളും ഒരേ ഒരു ഇലാഹായ അള്ളാഹുവിലേക്ക് മാത്രം തിരിക്കലാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാ ഉടനെ വരുന്നു മറുപടി നാശം മുഹമ്മദേ നിനക്ക് അബൂലഹബാണത് പറഞ്ഞത് നാശം മുഹമ്മദേ നിനക്ക് നീ നശിക്കട്ടെ അലി ഇത് പറയാനാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് വിപ്ലവം ആരംഭിക്കുകയാണ് നല്ല നിലക്ക് നിന്നിരുന്ന ഒരു മഹല്ല് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല നിലക്ക് നടന്നു പോന്നിരുന്ന ഒരു മഹല്ല് അവിടെ ഒരു കുഴപ്പക്കാരൻ രംഗത്ത് വരുന്നു അവരുടെ ഭാഷയിൽ വേണ്ടാത്തത് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ രംഗത്ത് വരുന്നു നബിസല്ലാഹു അലൈഹി വസ്ല്ലം അത് പ്രഖ്യാപിച്ചു രൂക്ഷമായ എതിർപ്പുകൾ കോലാഹലങ്ങൾ ശബ്ദങ്ങൾ ഒന്നും തള്ളും ആളുകൾ പിരിഞ്ഞുപോയി അതൊരു ചർച്ചാവിഷയമായി നാടൊട്ടാകെ ഓരോ കുടുംബങ്ങളിലും ഈ ചർച്ചകൾ നടക്കാൻ തുടങ്ങി അത് പറഞ്ഞ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ പിന്നീട് ആ നാട്ടിൽ പ്രചരിച്ചതെന്തായിരുന്നുവെന്നോ വളരെ നയത്തോടുകൂടെ മാത്രം സംസാരിക്കുന്ന ആ പ്രവാചകൻ ഒരാളെയും ചീത്ത പറയാത്ത പ്രവാചകൻ ആരുടെയും മനസ്സ് നോവിക്കാതെ സംസാരിക്കാനും പ്രബോധനം നടത്താനും അറിയാവുന്ന ലോകം കണ്ട ഏറ്റവും നല്ല പ്രബോധകൻ എല്ലാ നയങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള നല്ലവനായ മനുഷ്യൻ ആ മനുഷ്യൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ ഒരു സത്യം തുറന്നു പറഞ്ഞു എന്നതിന്റെ പേരിൽ ആ നാട്ടിൽ ആ പ്രവാചക തിരുമേനിക്കെതിരെ കേൾക്കേണ്ടി വന്ന ആരോപണങ്ങൾ എന്തായിരുന്നുവെന്നോ ലോകത്തുള്ള മുഴുവൻ പ്രബോധകന്മാരും സൗഹീദ് പറഞ്ഞാൽ കേൾക്കേണ്ടി വരുന്ന ആരോപണം തന്നെ അവർ പറഞ്ഞു നബിയോട് മുഹമ്മദേ നീ എന്ത് ചെയ്തു വന്നോ ഈ നാട്ടിൽ ഐക്യത്തോടുകൂടെ ജീവിച്ചിരുന്ന നമ്മുടെ ഈ മഹലിൽ ഈ രാജ്യത്ത് നീ ഭിന്നിപ്പുണ്ടാക്കി അതാണ് അതിന്റെ അർത്ഥം ഫറക്കത്ത ജമായത്തന ഞങ്ങളുടെ ഐക്യത്തെ നീ തകർത്തു കുടുംബത്തിൽ ബാപ്പയും മക്കളും തമ്മിൽ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എളാപ്പയും മൂത്താപ്പയും തമ്മിൽ കുടുംബങ്ങൾ തമ്മിൽ നല്ല നിലക്ക് ഒരേ വിശ്വാസത്തിലും ഒരേ ആചാരത്തിലും നടന്നു പോന്നിരുന്ന ഒരേ ആരാധനാ കേന്ദ്രത്തിന് ചുറ്റും ആരാധന നിർവഹിച്ചിരുന്ന നല്ല രൂപത്തിൽ അങ്ങുമിങ്ങും എല്ലാ പ്രശ്നങ്ങൾക്കും സഹകരിച്ചു പോന്നിരുന്ന ആളുകൾക്കിടയിൽ നിന്റെ ഈ ലായിലാഹ ഇല്ലെന്നയുടെ പ്രഖ്യാപനമുണ്ടല്ലോ അത് ഭിന്നിപ്പിന്റെ വിത്തുവാകിയിരിക്കുന്നു അതുകൊണ്ട് നീ ഞങ്ങളുടെ ഐക്യം തകർത്തവനാണ് ഐക്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട മഹാനായ പ്രവാചകന്റെ മുഖത്ത് നോക്കി അവിടെയുള്ള പ്രമാണിമാര് പറഞ്ഞത് നീ ഐക്യം തകർത്ത് കുഴപ്പക്കാരനാണ് നീ കുഴപ്പമുണ്ടാക്കാമെന്നവനാണ് രണ്ടാമതായി പറഞ്ഞത് എന്താ നീ ഞങ്ങളുടെ ഇലാഹുകളെയെല്ലാം തെറി വിളിച്ചവനാണ് മഹാനായ പ്രവാചകൻ ഒരൊറ്റ ഇലാഹിനെയും തെറി വിളിക്കാറില്ലായിരുന്നു നമ്മളൊക്കെ പലപ്പോഴും പ്രബോധനം നടത്തുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അറിയാതെ പലപ്പോഴും പലരുടെ മനസ്സുകളെയും നോവിച്ചുകൊണ്ട് പറയേണ്ടി വരാറുണ്ട് പക്ഷേ അത് നമ്മുടെ കുഴപ്പമാണ് പക്ഷേ ഒരു നിലക്കും മനുഷ്യനെ നോവിക്കാൻ അറിയാത്ത നോവിച്ചിട്ടില്ലാത്ത അന്യർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ ആരാധ്യ വസ്തുക്കളെയോ ചീത്ത പറയരുതെന്ന നിർദ്ദേശം കിട്ടിയിട്ടുള്ള ആ പ്രവാചകൻ വളരെ നയത്തിൽ തന്നെ അവരോട് പറഞ്ഞപ്പോഴും ജനത്തിന്റെ മറുപടി എന്താ നീ ഞങ്ങളുടെ കാക്കകാരണവന്മാരായി ബഹുമാനിച്ച് ആരാധിച്ച് ആദരിച്ചു വരുന്ന ഞങ്ങളുടെ ഇലാഹുകളെയൊക്കെ നീ ചീത്ത പറഞ്ഞിരിക്കുന്നു ആലോചിക്കണം സഹോദരന്മാരെ ഈ രണ്ട് വാക്യം ഒരൊറ്റ പ്രബോധകനെയും തളർത്താതിരിക്കണം നബിസല്ലാഹു അലൈ വസ്ല്ലം അന്ന് കേട്ട ആരോപണങ്ങൾ ഖിയാമത്ത് നാൾ വരേക്കും ഇവിടെ സത്യപ്രബോധനത്തിന്റെ ആളുകൾ കേൾക്കേണ്ടി വരും നിങ്ങൾ ഏത് നാട്ടിൽ പോയി നമസ്കാരം പറഞ്ഞു നോക്കൂ നിങ്ങളോട് ആർക്കും എതിർപ്പുണ്ടാകില്ല ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രം സുന്ദരമായി വരച്ചു കാണിച്ചു നോക്കൂ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഇസ്ലാം പറഞ്ഞ പദ്ധതി സമഗ്രമായ ഇസ്ലാമിന്റെ സാമ്പത്തിക ജീവിതം സാമ്പത്തിക ശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പ്രസംഗിച്ചു നോക്കൂ മുഴുവൻ ആളുകൾക്കും നിങ്ങളുടെ കയ്യടി കിട്ടും നിങ്ങൾക്ക് അവരുടെ നിങ്ങൾക്ക് കയ്യടി കിട്ടും പ്രോത്സാഹിപ്പിക്കും നല്ല പ്രസംഗമായിരുന്നു എന്ന് പറയും പ്രസംഗിക്കട്ടെ ഒരാളോട് ക്ഷണിച്ചാലും ശരിയാ നിങ്ങൾ പറയുന്നത് നല്ല കാര്യമാണല്ലോ പറയുന്നത് എന്ന് പറയും റമദാനിന്റെ മഹത്വം പ്രസംഗിച്ചു നോക്കൂ ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു നോക്കൂ എതിർപ്പുണ്ടാകില്ല പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്നതുപോലെ നിങ്ങളൊന്ന് അല്പം വളരെ നയത്തോടു കൂടെ തന്നെ സംസാരിച്ചു നോക്കൂ എന്തായിരിക്കും പ്രതികരണം ഇതേ പ്രതികരണമായിരിക്കും നീ ഈ മഹല്ലത്തിൽ കുഴപ്പമുണ്ടാക്കാൻ വരേണ്ടതില്ല നീ ഞങ്ങളുടെ മദ്രസ രണ്ടാക്കാൻ നോക്കണ്ട നീ ഞങ്ങളുടെ പള്ളി രണ്ടാക്കാൻ നോക്കണ്ട ഒരുമിച്ച് ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിലെ കുട്ടികൾക്കിടയിൽ നീ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കരുത് നീ ഞങ്ങളുടെ കാക്കധാരണവന്മാരായി ബഹുമാനിച്ച് ആദരിച്ചു വരുന്ന ആളുകളെ ചീത്ത പറയുകയാണ് മഹാന്മാരായ അമ്പിയാക്കന്മാരെയും മൗലിയാക്കന്മാരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് ജനങ്ങളെ അവരെയും നമ്മെയും പടച്ച് സർവശക്തനായ അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കൂ എന്ന തെറ്റേ അവരുടെ വീക്ഷണത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകൂ പക്ഷേ കേൾക്കേണ്ടി വരിക എന്താണ് നിങ്ങൾ അമ്പിയാക്കളെയും മൗലിയാക്കളെയും സബ്ബത്ത ചീത്ത പറഞ്ഞവരാണ് പുച്ഛിക്കുന്നവരാണ് അവർക്ക് വിലയില്ലെന്ന് പറയുന്നവരാണ് അവരെ ഇടിച്ചു താഴ്ത്തിയവരാണ് അവരുടെ കഴിവുകളെ പുറത്തു കാണിക്കുന്നവരാണ് ഈ ആരോപണമായിരിക്കും അതുകൊണ്ട് ആശ്വസിക്കുക ആര് ഈ ആരോപണങ്ങൾ കേട്ടാലും ഇതെന്റെ നേതാവ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം പുഞ്ചിരിയോടുകൂടെ അവിടുത്തെ പ്രബോധിത സമൂഹത്തിൽ നിന്ന് കേട്ടാതെ വാക്യം തന്നെയാണ് ഞാനും കേട്ടിട്ടുള്ളത് എന്ന് സമാധാനിക്കുക മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം നടത്തിയപ്പോൾ വളരെയധികം പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നൊരു വിഷയം വരു തന്നെയായിരുന്നു അതുകൊണ്ട് സഹോദരന്മാരെ ലായിലാഹയില്ലാഹുവിനെ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കുക വ്യക്തമായി അതിൻ്റെതായ നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക മുസ്ലിം സമൂഹത്തിൽ ഈ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ തകരാറുകൾ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയും പ്രശ്നങ്ങളാണ് മുസ്ലിം ഉമ്മത്തിൽ തന്നെ ഈ വിഷയത്തിൽ തർക്കങ്ങളാണ് മറ്റുള്ളവരെ ഇതിലേക്ക് ക്ഷണിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലെ തർക്കം ആദ്യം പരിഹരിക്കേണ്ടതല്ലേ അതുകൊണ്ട് ഈ വിഷയം വളരെ വസ്തുനിഷ്ഠമായി പഠിക്കണം നമ്മൾ ഈ വിഷയത്തിൽ ഒരു സംശയവും ബാക്കിയായിക്കൂടാ കണിശമായി പഠിക്കാനും ചിന്തിക്കാനും ഈ വിഷയം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്തായിരുന്നു ലായിലാഹ ഇല്ലല്ല എന്ന പ്രഖ്യാപനത്തിലൂടെ മുസ്ലിം നിർവഹിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് നിർവഹിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ല എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ആദ്യം നമ്മളെ കൊണ്ട് അള്ളാഹു പറയിക്കുന്നത് ലാ ഇലാഹ എന്നാണ് സമ്പൂർണ്ണ നിഷേധമാണ് രണ്ടാമതായി പറയിക്കുന്നത് ഇല്ലല്ല ഒരൊറ്റ കാര്യത്തെ സ്ഥിരീകരിക്കുകയുമാണ് ലാ ഇലാഹ ഒരൊറ്റ ആരാധ്യന്മാരുമില്ല ഒരാരാധ്യനുമില്ല ലോകത്തുള്ള മുഴുവൻ വ്യാജ ദൈവങ്ങളെയും നമ്മൾ തള്ളിക്കളയുകയാണ് എന്നിട്ട് ഒന്നിനെ മാത്രം സ്ഥിരീകരിക്കുന്നു ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഈ വാക്യം വസ്തുനിഷ്ഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മനസ്സാ വാച കർമ്മണ പ്രാവർത്തികമാക്കിയ മനുഷ്യൻ അവന്റെ അവസാനത്തെ വാക്യം അതായി തീർന്നാൽ അവരൊരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ പറയുന്നു മൻകാന ആഹിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഹലൽ ജന്ന ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലായിലാഹു എന്നായിപ്പോയിട്ടാണ് അവൻ മരിച്ചതെങ്കിൽ ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു മനുഷ്യന്റെ സ്വർഗവും നരകവും തീരുമാനിക്കാൻ മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ തള്ളണോ കൊള്ളയണമോ എന്ന് തീരുമാനിക്കാൻ മനുഷ്യൻ നൽകുന്ന അപേക്ഷകൾ സ്വീകരിക്കണമോ നിരാകരിക്കണമോ എന്ന് തീരുമാനിക്കാൻ മനുഷ്യന് വേണ്ടി മറ്റുള്ളവർ സമർപ്പിക്കുന്ന അപേക്ഷകൾ തള്ളയണമോ കൊള്ളയണമോ എന്ന് സ്വീകരിക്കാൻ മുഴുവൻ കാര്യത്തിനും മാനദണ്ഡമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകാര്യോഗ്യമായി തീരുന്ന വിഷയത്തിൽ മറ്റുള്ള എല്ലാ കാര്യത്തെക്കാളും മുൻഗണനയായിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഈ ലായിലാഹ ഇല്ലാഹുവിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വിശദീകരിക്കുന്നു ലായിലാഹു എന്ന് പറഞ്ഞ് വിശദീകരിക്കുകയല്ല അതിന്റെ ഓരോ വശങ്ങൾ അള്ളാഹു സുബാനഹുവത്താല അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നു ഇതാണ് ലായിലാഹില്ലയുടെ കാതൽ അതിന്റെ വിശദവശങ്ങളാണ് മറ്റുള്ളതെല്ലാം അതിന് അള്ളാഹു ഒന്നാമതായി കാരണം പറഞ്ഞത് എന്താണ് യാ അയ്യുഹന്നാ ജനങ്ങളെ പരിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ ആദ്യമായി കാണുന്ന യാ യുഹന്നാസ് എന്ന് വിളി ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടുള്ള ആദ്യത്തെ സംബോധന എന്താ പറയുന്ന വിഷയം ഒഴുബുദൂ റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം അല്ലതീ ഹലപ്പക്കും നിങ്ങളെ പടച്ചതവനാണ് വല്ലതീനമിൻ കബിലിക്കും നിങ്ങളുടെ മുൻഗാമികളെ പടച്ചതും അവനാണ് ലാലക്കും തത്തക്കൂ നിങ്ങൾ ഭക്തിയോടുകൂടെ ജീവിക്കാൻ അതിന്റെ വിശദവശങ്ങളാണ് തുടർന്നുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ആ സൃഷ്ടിപ്പിന്റെ അല്ലതീ ജാലലക്കുമുല്ലർവത്തിറാശ ഭൂമിയെ അവൻ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നു താമസിക്കാൻ തക്ക രൂപത്തിൽ സജ്ജമാക്കി ആകാശ ലോകത്തെ ഒരു എടുപ്പെന്നോണമാക്കി മുകളിൽ നിന്നവൻ നിങ്ങൾക്ക് വെള്ളം വർഷിപ്പിച്ചിരുന്നു മഴ വർഷിപ്പിച്ചിരുന്നു തന്നു അത് മുഖേന അവൻ കായ്കനികളെ ഉൽപ്പാദിപ്പിച്ചിരുന്നു നിങ്ങൾക്ക് ഭക്ഷണമായി അന്നമായി അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് ഒരിക്കലും സബന്മാരെ സങ്കല്പിക്കരുത് സ്വീകരിക്കരുത് നിശ്ചയിക്കരുത് വാൻകും താലമൂൻ നിങ്ങൾ അറിവുള്ളവരായിരിക്കും വാൻകും താലമൂൻ നിങ്ങൾ അറിവുള്ളവരായിരിക്കെ എന്ന് അള്ളാഹു പറഞ്ഞതെന്താ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊന്നും പടച്ചവനല്ലാത്ത മറ്റാർക്കും പങ്കില്ലെന്ന സത്യം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളെ പടച്ചത് മുൻ മനുഷ്യരെയെല്ലാം പടച്ചത് ഭൂമിയെ സജ്ജമാക്കിയത് ആകാശലോകത്തെ സജ്ജീകരിച്ചത് മഴ വർഷിപ്പിക്കുന്നത് അത് മുഖേന കൃഷിയുടെ ഉൽപാദനം ഇവയിലൊക്കെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു ശക്തിക്കും പങ്കില്ലെന്ന യാഥാർത്ഥ്യം നിങ്ങൾക്കറിയില്ലേ അത് അറിവുള്ളവരാണല്ലോ നിങ്ങൾ അതിനെ നിഷേധിക്കുന്നവരല്ലല്ലോ അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഫലാസജ് അരൂലില്ലാഹി അൻതാദ നിങ്ങൾ അള്ളാഹുവിന് ഒരിക്കലും സമന്മാരെ അതാണ് അള്ളാഹു സുധാനഹൂവത്തായ വളരെ വസ്തുനിഷ്ഠമായി നമ്മളെ പഠിപ്പിച്ചത് ശിർക്കൊരിക്കലും മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു പോകാതിരിക്കാൻ ആദ്യമായി അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയത് എന്നെ മാത്രം ആരാധിക്കൂ എന്നുള്ളതിന് കാരണം പറഞ്ഞത് സൃഷ്ടിപ്പ് ഉദാഹരണമായി പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുത്താല വെല്ലുവിളിയുടെ തരത്തിലാണ് നമ്മളോട് ചോദിക്കുന്നത് അം ലഹും ചിർക്കും പിച്ചമാവാത്തി മിൻ ഖബ്ലി ഔ മിൻ ഇൽമിൻ ഇൻ അള്ളാഹു തആല വിശദീകരിക്കുകയാണ് സൂറത്തുൽ അഹ്ഖാഫിലൂടെ ഇബിയെ ചോദിക്കുക അറഅയ്തും മാ പടച്ചവന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം അറൂനി നിങ്ങൾ എനിക്ക് കാണിച്ചതാ മാതാഹലൂമിനൽ അർദി ഈ ഭൂമിയിൽ അവർ എന്തൊന്നിനെയാണ് പടച്ചിട്ടുള്ളത് മനുഷ്യൻ പലതും പടക്കാറുണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടിക്കലിനും മനുഷ്യന്റെ സൃഷ്ടിക്കലിനുമുള്ള വ്യത്യാസം മനുഷ്യനൊരു മുൻ മോഡലിൽ നിന്നാണ് അവന്റെ സൃഷ്ടിപ്പ് അള്ള സൃഷ്ടിക്കുന്നതോ ശുദ്ധമായ ശൂന്യതയിൽ നിന്നാണ് അവനെ അള്ള പരിചയപ്പെടുത്തിയത് ബദീഴ്സമാവാത്തി വല്ലറു എന്നാണ് ബദീറാണവൻ പുതുമയോടുകൂടെ സൃഷ്ടിക്കുകയാണ് മുമ്പത്തൊരു ഒരു മോഡൽ നോക്കിയിട്ടല്ല അതാണ് ബദീഴിന്റെ അർത്ഥം അങ്ങനെ സൃഷ്ടിക്കുന്ന ഭാര്യ ആണവൻ അങ്ങനെ രൂപം നൽകുന്ന മുസഫിറാണവൻ അങ്ങനെ പടക്കുന്ന ഹാലിഖാണവൻ അതുപോലെയുള്ള ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഇവിടെ ആരെങ്കിലും ഏതിനെങ്കിലും ഒരു വസ്തുവിനെ പടച്ചതായി കാണിച്ചു തരാമോ വല്ലതും ഇന്ന ആളാണ് ലോകത്തിലെ ഇന്ന വസ്തുവിനെ ആദ്യമായി ഉണ്ടാക്കിയത് എന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ അള്ളാഹുവിന്റെ വെല്ലുവിളി അതല്ലെങ്കിൽ അംലഹും ഷിർഖുൻ ഫിസ്സമാവാത്തി ഈ ആകാശങ്ങളിലുള്ള നിയന്ത്രണത്തിലോ മറ്റുള്ള കാര്യങ്ങളിലോ അവർക്കൊക്കെ വല്ല പങ്കുമുണ്ടോ ഈ തൂനീബി കിതാബിൻ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ സത്യം പറയുന്നവരാണെങ്കിൽ തെളിവ് കൊണ്ടുപോവാം എന്തെങ്കിലും ഒരു തെളിവ് ഒരു പ്രമാണം എന്റെ മുമ്പിൽ കൊണ്ടുവാ എന്ന് വെല്ലുവിളിച്ചോളൂ നബിയെ പുൽ അവരോട് പറഞ്ഞോളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നബി സല്ലാഹു അലൈഹി വസ്ലമിനോട് കൽപ്പിക്കുന്നു ആരും പഠിച്ചിട്ടില്ല ഈ ലോകത്താരും ഒന്നിനെയും പഠിച്ചിട്ടില്ല ഒരാളെ കൊണ്ടും കഴിയുകയുമില്ല ആരൊരുമിച്ച് ചേർന്നാലും വല വിചിത്തമഴൂലഹു ഒരീച്ചയെ പോലും സൃഷ്ടിക്കാനാവില്ല എങ്കിൽ ഡോളിയെ പടത്തില്ലേ ക്ലോണിംഗിന്റെ കാലഘട്ടമല്ലേ പടത്തില്ലേ മനുഷ്യൻ വെല്ലുവിളി തകർന്നില്ലേ ഖുർആാനിന്റെ ഇല്ല അള്ളാഹുവിന്റെ വെല്ലുവിളി തകർന്നിട്ടില്ല ഡോളിയും അതുപോലെയുള്ള ആയിരം ഡോളികൾ ജന്മമെടുത്താലും എല്ലാം മറ്റൊന്നിൽ നിന്ന് മാതൃക സ്വീകരിച്ചുകൊണ്ടുള്ള കാർബൺ കോപ്പികളാണ് മറ്റൊന്നിൻ്റെതായ ഏതിൽ നിന്നാണോ സ്വീകരിച്ചതെങ്കിൽ അതേ കണ്ണ് അതേ മൂക്ക് അതേ നിറം അതേ സ്വഭാവങ്ങൾ പുതുമയുള്ള സ്വഭാവങ്ങളിലൂടെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാനാവില്ല അള്ളാഹു ബദി ആണ് മുൻ മാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവനാണ് ഒന്നിൽ നിന്ന് കോപ്പിയെടുക്കുന്നവനല്ല അള്ളാഹുവിന്റെ ആ വെല്ലുവിളി എക്കാലഘട്ടത്തിലും നിലനിൽക്കും പടച്ചവൻ മുസഫിറാണ് അവൻ രൂപകൽപ്പന നടത്തുന്നവനാണ് എങ്ങനെ വേണമെന്ന് അവനാ തീരുമാനിക്കുന്നത് എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചാലും അതേപോലെ തന്നെ യുസഫിറുക്കും നിങ്ങൾ അവൻ രൂപപ്പെടുത്തുന്നു ഫിൽ അർഹാമി ഗർഭാശയങ്ങളിൽ ആർക്കെങ്കിലും ഇവിടെ അതിന് സാധിക്കുമോ പറ്റുമോ കഴിയുമോ ഖുർആാനത് വെല്ലുവിളിക്കുന്നു അള്ളാഹു അവനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതിന് ഖുർആാനിന്റെ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഒന്നാമത്തെ ന്യായമായി അള്ളാഹു ആവശ്യപ്പെട്ടത് ഞാനാണ് പടച്ചവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പടച്ചവനെ മാത്രമേ ആരാധിക്കാവൂ വേറെ ആരെങ്കിലും ഇവിടെ എന്തിനെങ്കിലും പഠിച്ചിട്ടുണ്ടോ ആരും ഒന്നിനെയും പടച്ചിട്ടില്ല അതുകൊണ്ട് പടച്ചവനായ എന്നെ മാത്രമേ ആരാധിക്കാവൂ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ആകാശത്തിന്റെ എല്ലാത്തിന്റെയും മുഴുവൻ കാര്യങ്ങളിലും ഒരാൾക്കും ഒരു പങ്കില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാവൂ ഇതാണ് ഇസ്ലാം മനുഷ്യരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ മുഖസ്ഥ എന്താണ് അവരിതെല്ലാം അറിഞ്ഞുകൊണ്ട് എതിരെ പ്രവർത്തിക്കുന്നവരാണ് സൂറത്ത് യൂസുഫിൽ അള്ളാഹു വിശദീകരിക്കുന്നു അധിക ജനങ്ങളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല ഇല്ലാവഹും ശരിക്കും ചുരുക്ക് ചെയ്യാതെ ഈമാനുള്ള ആൾക്കാർ വളരെ കുറവാണ് ഈമാൻ ഉണ്ടാവും പക്ഷെ ചുരുക്കും കൂടി കലരാത്ത കലരാത്ത ഈമാനുള്ള ആളുകളെ കിട്ടാൻ പ്രയാസമാണ് ബഹുഭൂരിപക്ഷം അങ്ങനെയാകും ഇത് അള്ളാഹു സുബാനഹു തല വിശദീകരിക്കുക എങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എങ്ങനെയാണ് സമൂഹത്തിൽ ഈ ചിർക്ക് രംഗത്ത് വന്നത് ചിർക്കിന്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു പരിശുദ്ധ ഖുർആാനിൽ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ജനങ്ങളിൽ ചിർക്കിന്റെ തുടക്കമുണ്ടായത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിലാണ് അവിടെ നിന്നാണ് ചിർക്കിന്റെ ഉത്ഭവം ഉണ്ടായത് എന്തായിരുന്നു അവർക്കിടയിലുണ്ടായ ചിർക്ക് പരിശുദ്ധ ഖുർആൻ സ്ഥിരീകരിക്കുന്നു ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായിരുന്നു ആദ്യകാലത്ത് കാനന്നാസ് ഉമ്മത്തൻ വാഹിദത്തൻ ജനങ്ങളെല്ലാം ഒരൊറ്റ സമുദായമായിരുന്നു അങ്ങനെ പിന്നീട് അവർക്കിടയിൽ തർക്കമുണ്ടായി അപ്പോഴാണ് അള്ളാഹു അമ്പിയാക്കന്മാരെ സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീര് നടത്തുന്നവരുമായ ഉപശിരീങ്ങളും മുന്തിരിയങ്ങളുമായി അയച്ചത് ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെയും നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെയും കാലഘട്ടത്തിങ്ങൾക്കിടയിൽ പത്ത് നൂറ്റാണ്ടിന്റെ വ്യത്യാസമുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് ഇബിൻ അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു കാന ബൈന നൂഹ് വ ആദം അശറത്ത് ഖുറൂൻ കുല്ലുഹും അലാ ശരീഅത്തിൻ മിനൽ ഹഖ് فاختلفوا فبعث الله النبيين مبشرين ومنذرين തഫ്സീർ തബരിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു ആദമിന്റെയും നൂഹിന്റെയും ഇടക്ക് പത്ത് തലമുറകൾ കഴിഞ്ഞുപോയി കുല്ലുഹും അലാ ശരീഅത്തിൻ മിനൽ ഹഖ് സത്യസന്ധമായ ജീവിതമായിരുന്നു അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വിശ്വാസരംഗത്ത് വന്നു തുടങ്ങിയപ്പോൾ ഫബാസല്ലാഹു നബിയീന നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കാലഘട്ടത്തിലാണ് ഷിർക്ക് സമൂഹത്തിൽ ആദ്യമായി ലോകത്ത് തുടങ്ങുന്നത് അതിന് കാരണമായി തീർന്നത് മഹാന്മാരായ ആളുകളോട് സമൂഹം കാണിച്ച അമിതമായ ബഹുമാനവും ആദരവുമായിരുന്നു അത് വിശദീകരിക്കേണ്ടതാണ് അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കുന്നതാണ് നബി അലി സ്വലാത്തു വസ്സലാം ഷിർക്കിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച അത്യുത്ത പ്രവാചകനായിട്ടാണ് എണ്ണുന്നത് അദ്ദേഹം വരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനതയും അവരിൽ ഉണ്ടായിരുന്ന ശിർക്കും മനസ്സിലായി കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ചിർക്ക് ഏതൊക്കെയാണ് ചിർക്കല്ലാത്തത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊരു വിഷയവും മനസ്സിലാവുക അതിന്റെ നേരെ വിപരീതം മനസ്സിലാകുമ്പോഴാണ് വിപരീതം മനസ്സിലായി വിപരീതം മനസ്സിലായിട്ടില്ലെങ്കിൽ വിഷയം മനസ്സിലാവുകയില്ല അതുകൊണ്ട് നൂഹ് നബി ഏത് ജനതയെയാണ് നന്നാക്കാൻ വന്നത് ആ വരുന്ന കാലഘട്ടത്തിലെ ജനങ്ങൾക്കുള്ള കുഴപ്പം എവിടെയായിരുന്നു എന്തിനെയാണ് അവർ നിഷേധിച്ചിരുന്നത് എന്തിനെയാണ് അവർ അംഗീകരിച്ചിരുന്നത് ഏത് ഭാഗത്താണ് അവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ തകരാറ് സംഭവിച്ചത് അത് മനസ്സിലാക്കിയാൽ അതേപോലെ തന്നെ പ്രവാചക കാലത്തുള്ള ജനങ്ങളുടെ ശുർക്കും മനസ്സിലാക്കിയാൽ വിഷയം വളരെ വ്യക്തമായി ലളിതമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെ തൗഹീദ് മനസ്സിലാക്കാൻ കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിക്കുവാൻ സംശയമില്ലാത്ത ലാ ഇലാഹ അനുയായികളായി മാറാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ സ്നേഹമുള്ള